अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं मेना तस्मै श्रीगुरवे नमः ओ भगवते वासुदेवाय ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഒൻപത് ശ്ലോകങ്ങൾ ആറ് മുതൽ പതിനേഴ് വരെ ധ്രുവ മഹാരാജാവിന്റെ പ്രാർത്ഥനകൾ ശ്ലോകം ആറ് ध्रुव उवाच योऽन्दप्रविश्य मम विचामिमां प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् വിവർത്തനം ധ്രുവ മഹാരാജാവ് പറഞ്ഞു സർവശക്തനായ അങ്ങ് എന്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കരചരണങ്ങളെയും കാതുകളെയും ജീവശക്തിയെയും പ്രത്യേകിച്ച് സംസാരശേഷിയെയും പുനരുജ്ജീവിപ്പിച്ചു അങ്ങേക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ ശ്ലോകം एकस्त्वमेव भगवन्निदमात्मशक्त्या मायाख्ययोरुगुणया महदाद्यशेषम् सृष्ट्वानुविश्य വിവർത്തനം എന്റെ ഭഗവാനെ അങ്ങ് പരമോന്നതമായ ഏകമാകുന്നു എങ്കിലും അങ്ങയുടെ വിഭിന്ന ശക്തികളാൽ ആധ്യാത്മികവും ഭൗതികങ്ങളുമായ ലോകങ്ങളിൽ അങ്ങ് വിഭിന്നങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു ഭൗതികലോകത്തിന്റെ മുഴുവൻ ഊർജവും സ്വന്തം ബാഹ്യശക്തിയാൽ സൃഷ്ടിക്കുന്ന അങ്ങ് സൃഷ്ടിക്ക് ശേഷം പരമാത്മാവെന്ന നിലയിൽ ഭൗതിക ലോകത്തിനുള്ളിൽ പ്രവേശിക്കുന്നു പരമോന്നത വ്യക്തിയായ അങ്ങ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെ നാനാതരങ്ങളിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തുന്നു വിവിധ ആകൃതികളിലുള്ള വിറകുകളിൽ പ്രവേശിക്കുന്ന അഗ്നി അവയെയെല്ലാം സമർത്ഥമായി ദഹിപ്പിക്കുന്നതുപോലെ ശ്ലോകം എട്ട് त्वदत्तया वयुनयेदमजष्टविश्वम् सुप्तप्रबुद्ध इव नाथ भवत्प्रपन्नः तस्यापवर्ग्य तव पादमूलम् विस्मर्यते कृतविदा कदमार्तबन्धो വിവർത്തനം അല്ലയോ എന്റെ ഗുരുവേ ബ്രഹ്മദേവൻ പൂർണമായും അങ്ങേക്ക് സമർപ്പിതനാണ് ആരംഭത്തിൽ അങ്ങ് ജ്ഞാനം നൽകിയതിനാൽ അദ്ദേഹം നിദ്രയിൽ നിന്നുണരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തൻ്റെ കടമകളെല്ലാം കാണുന്നത് പോലെ ലോകത്തെ മുഴുവൻ കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു മോചനം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഏക ആശ്രയവും എല്ലാ ദുഃഖിതരുടെയും മിത്രവുമാണ് അവിടുന്ന് ആയതിനാൽ പരിപൂർണ ജ്ഞാനമുള്ള ഒരു പണ്ഡിതന് എങ്ങനെയാണ് അങ്ങയെ വിസ്മരിക്കാൻ കഴിയുക ശ്ലോകം ഒൻപത് നൂനം വിമുഷ്ടമതയസ്തവ ये त्वां भवाप्ययविमोक्षणमन्यहेतोः अर्चन्ति कल्पकतरुं गुणभोपभोग्या मिच्छन्ति यत्स्पर्शजं निरयेऽपि न्यूनाम् വിവർത്തനം ഈ ശരീരമാകുന്ന തോൽസഞ്ചിയുടെ വേണ്ടി അങ്ങയെ വെറുതെ ആരാധിക്കുന്നവർ തീർച്ചയായും അങ്ങയുടെ മായാശക്തിയുടെ സ്വാധീനത്തിലാണ് ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന കൽപ്പവൃക്ഷവും ജനനമരണങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാരണവുമായി അങ്ങ് പൂർണമായും ഉണ്ടായിട്ടും എന്നെപ്പോലുള്ള വിഡ്ഢികൾ നരകീയാവസ്ഥകളിൽ ജീവിക്കുന്നവർക്ക് പോലും ലഭിക്കുന്ന ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അങ്ങയുടെ അനുഗ്രഹം കാംക്ഷിക്കുന്നു ശ്ലോകം പത്ത് या निर्वृदिस्तनुबृदाम् तव पादपद्मा ध्यानाद्भवज्जनकदा श्रवणेन वा स्यात् सा ब्रह्मणि किं विमानात् विवर्तनम् എന്റെ ഭഗവാനെ അങ്ങയുടെ പാദപങ്കജങ്ങളുടെ ധ്യാനത്തിൽ നിന്നും പരിശുദ്ധ ഭക്തന്മാരിൽ നിന്നുള്ള അങ്ങയുടെ മഹത്വങ്ങളുടെ ശ്രവണത്തിൽ നിന്നും ലഭിക്കുന്ന പരിമിതരഹിതമായ അതീന്ദ്രിയ പരമാനന്ദം ഒരുവൻ നിർവ്യക്തിഗത ബ്രഹ്മത്തിൽ അലിഞ്ഞ് പരമോന്നതനുമായി ഏകീഭവിച്ചുവെന്ന് സ്വയം കരുതുന്ന ബ്രഹ്മാനന്ദ തലത്തേക്കാൾ വളരെ വളരെ ഉയരത്തിലാണ് ബ്രഹ്മാനന്ദം പോലും ഭക്തിയുത സേവനത്താൽ ലഭിക്കുന്ന അതീന്ദ്രിയ പരമാനന്ദത്തിനു മുന്നിൽ പരാജിതമാകുമ്പോൾ പിന്നെ സമയത്തിന്റെ വാളാൽ അറുത്തുമാറ്റപ്പെടുന്നതും താൽക്കാലികവുമായ സ്വർഗീയ ഗ്രഹപ്രാപ്തിയുടെ ആനന്ദത്തെപ്പറ്റി എന്തു പറയാൻ ഒരുവൻ സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടാൽ പോലും നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ താഴേക്ക് പതിക്കും ശ്ലോകം പതിനൊന്ന് ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാദനന്ദമഹതാമമലാശയാനാം യേനാഞ്ജസോൽബണമുരു വ്യസനം ഭവാപ്തിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ വിവർത്തനം ധ്രുവ മഹാരാജാവ് തുടർന്നു അല്ലയോ അപരിമിതനായ ഭഗവാനെ ദയവായി എന്നെ അനുഗ്രഹിച്ചാലും അതുമൂലം എനിക്ക് ഒരു നദിയുടെ തിരമാലകൾ ഇടമുറിയാതെ പ്രവഹിക്കുന്നതുപോലെ നിരന്തരം അങ്ങയുടെ അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന അവിടുത്തെ മഹാഭക്തന്മാരുമായി സന്തതം സഹവസിക്കാൻ സാധിക്കും അത്തരം അതീന്ദ്രിയ ഭക്തന്മാർ സമ്പൂർണമായും ജീവിതത്തിന്റെ മാലിന്യമുക്തമായ തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഭക്തിയുത സേവന പ്രക്രിയയാൽ എനിക്ക് തിളയ്ക്കുന്ന അഗ്നി പോലെ അപകടകരമായ തിരമാലകളുള്ള ഭൗതികാസ്തിത്വത്തിന്റെ അജ്ഞാന സമുദ്രം തരണം ചെയ്യാൻ കഴിയും അങ്ങയുടെ ശാശ്വത അസ്തിത്വമുള്ള അതീന്ദ്രിയ ഗുണങ്ങളും ലീലകളും ശ്രവിക്കുവാൻ ഭ്രാന്തായി തീർന്നിട്ടുള്ള എനിക്ക് അതിന് നിഷ്പ്രയാസം കഴിയും ശ്ലോകം പന്ത്രണ്ട് തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം ഏചാൻവദ ചാൻവദ സുതസുഹൃദ്ഗൃഹവിത്തദാരാः ये त्वब्जनाभवदीयपदारविन्द സൗഗന്ധ്യലുപ്തഹൃദയേഷു കൃതപ്രസംഗാः വിവർത്തനം അല്ലയോ പത്മനാഭനായ ഭഗവാനെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിലും അവയുടെ സൗരഭ്യത്തിലും സദാഭ്രമം കൊള്ളുന്ന ഒരു ഭക്തനുമായി ഒരു വ്യക്തിക്ക് സഹവാസം സാധ്യമായാൽ അവൻ ഭൗതികരായ ആളുകൾക്ക് വളരെ വളരെ പ്രിയങ്കരങ്ങളായ ഭൗതിക ശരീരം ശരീര സംബന്ധിയായ ബന്ധങ്ങൾ സന്താനങ്ങൾ സുഹൃത്തുക്കൾ ഗൃഹം സമ്പത്ത് ഭാര്യ തുടങ്ങിയവയിലൊന്നും തീരെ പ്രതിപത്തിയില്ലാത്തവനായിത്തീരും തീർച്ചയായും അവൻ അതിലൊന്നും ശ്രദ്ധിക്കുകയേയില്ല ശ്ലോകം പതിമൂന്ന് തിര്യങ്നഗദ്വിജസരീസൃപദേവദൈത്യ മർത്യാധിപി പരിചിതം സദസദ്വിശേഷം रूपं स्तविष्टमजते महदाद्यनेकम् नाथ परं परमवेत्निन यत्र वातः വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ജനിച്ചിട്ടില്ലാത്തവനും പരമോന്നതനുമായവനെ സമഗ്രമായ ഭൗതിക ശക്തി നിമിത്തമായി ചിലപ്പോൾ ആവിഷ്കൃതങ്ങളും ചിലപ്പോൾ അനാവിഷ്കൃതങ്ങളുമായ മൃഗങ്ങൾ പക്ഷികൾ വൃക്ഷങ്ങൾ ഉരകങ്ങൾ ദേവന്മാർ മനുഷ്യർ തുടങ്ങി നാനാവിധങ്ങളായ ജീവസത്തകൾ ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങയെ ഇപ്പോൾ ദർശിക്കുന്നതുപോലെ പരമോന്നതനെ ഒരിക്കൽ പോലും പരിചയിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ എല്ലാ രീതികളിലുമുള്ള സിദ്ധാന്തവൽക്കരണങ്ങൾക്കും അന്ത്യമായിരിക്കുന്നു ശ്ലോകം പതിനാല് കൽപ്പാന്ത ഏതദകിലം ജഠരേണ ഗൃണ്ണൻ ശേതേ പുമാൻ സ്വദൃഗനന്ദസകസ്തദംഗേ യന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപദ്മാ ഗർഭേദ്യുമാൻ ഭഗവത്തെ പ്രണതോസ്മി തസ്മൈ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഓരോ യുഗത്തിന്റെയും അന്ത്യത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണു ഈ ലോകത്തിൽ ആവിഷ്കൃതമായിട്ടുള്ള എല്ലാത്തിനെയും സ്വന്തം ഉദരത്തിലേക്ക് ആവാഹിക്കുന്നു ശേഷനാഗത്തിന്റെ മടിയിൽ ശയിക്കുന്ന അദ്ദേഹത്തിന്റെ പൊക്കിൽ തടത്തിൽ നിന്ന് അങ്കുരിച്ച താമരയുടെ തണ്ടിന്മേലുള്ള സുവർണ പുഷ്പത്തിൽ നിന്നാണ് ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങ് അതേ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആകയാൽ അങ്ങേക്ക് ഞാൻ എൻ്റെ ആദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം पदिनञ्च त्वं नित्यमुक्तपरिशुद्धविभूत आत्मा कूढस्त आदिपुरुषो भगवां स्त्र्यदीशः यद्बुद्ध्यवस्तिदिमखण्डितया स्वदृष्ट्या द्रष्टास्ति तावदिमखो आसे വിവർത്തനം എന്റെ ഭഗവാനെ അങ്ങയുടെ തുടർച്ചയായ കടാക്ഷത്താൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളുടെ എല്ലാ തലങ്ങളിലെ തലങ്ങളുടെയും പരമോന്നത സാക്ഷി അങ്ങാകുന്നു ശാശ്വതമായി സ്വതന്ത്രനായ അങ്ങ് വിശുദ്ധ സത്വത്തിലും പരമാത്മാവിലും മാറ്റമില്ലാതെ ചെയ്യുന്നു ആറ് ഐശ്വര്യങ്ങളോടെയും പൂർണനായ അങ്ങ് യഥാർത്ഥ ദിവ്യോത്തമ പുരുഷനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ശാശ്വത യജമാനനുമാണ് അപ്രകാരം എല്ലായ്പ്പോഴും സാധാരണ ജീവസത്തകളിൽ നിന്ന് വിഭിന്നനാണങ്ങ് ഭഗവാൻ വിഷ്ണു എന്ന നിലയിൽ അങ്ങ് എല്ലാ ലോകങ്ങളിലെയും എല്ലാറ്റിൻ്റെയും പരിപാലകനും അതേസമയം എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവനും എല്ലാ യജ്ഞഫലങ്ങളുടെയും ആസ്വാദകനുമാകുന്നു ശ്ലോകം പതിനാറ് यस्मिन् विरुद्धगतयो ह्यनिशम्पदन्ती विद्यादयो विविधशक्तय आनुपूर्व्यात् तद्ब्रह्म आनन्दमात्रमविकारमहम् प्रपद्ये विवर्तनम् എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ അവ്യക്തിഗത ബ്രഹ്മാവിഷ്കാരത്തിൽ എപ്പോഴും രണ്ട് വിപരീത ഘടകങ്ങളുണ്ട് ജ്ഞാനവും അജ്ഞാനവും അങ്ങയുടെ ബഹുവിധ ശക്തികൾ തുടർച്ചയായി ഉണ്ടാകുന്നു പക്ഷേ അവിഭജിതവും യഥാർത്ഥവും മാറ്റമില്ലാത്തതും അപരിമിതവും പരമാനന്ദപൂർണവുമായ അവ്യക്തിഗത ബ്രഹ്മം ഭൗതിക സൃഷ്ടിയുടെ കാരണമാകുന്നു അതേ അവ്യക്തിഗത ബ്രഹ്മം അങ്ങ് തന്നെയാകയാൽ ഞാൻ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം പതിനേഴ് സത്യാശിഷോ ഹി ഭഗവംസ്തവ പാദപത്മാ മാശിസ്തദാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ വിവർത്തനം എന്റെ ഭഗവാനെ അല്ലയോ പരമോന്നതനായ ഭഗവാനെ അങ്ങ് സർവ അനുഗ്രഹങ്ങളുടെയും അത്യുന്നത മൂർത്തരൂപമാകുന്നു അതിനാൽ മറ്റൊരാഗ്രഹവുമില്ലാതെ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ എന്നും തുടരുകയും അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നത് ഒരുവനെ സംബന്ധിച്ച് ഒരു രാജാവായി തീരുകയോ രാജ്യം ഭരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നേട്ടമാണ് അതാണ് അങ്ങയുടെ പാദപത്മങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്നെപ്പോലെ അജ്ഞരായ ഭക്തന്മാർക്ക് അങ്ങ് അകാരണമായ കാരുണ്യമുള്ള പരിപാലകനാണ് പുതിയതായി ജനിച്ച സ്വന്തം കിടാവിനെ പാലും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി പരിപാലിക്കുന്ന പശുവിനെ പോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരി ഓം തത്സത്